പദപാഠം മേഹനാൽ വനങ്കരണാൽ ലോമഭ്യ തേ നഖേഭ്യ യക്ഷ്മം സർവസ്മാൽ ആത്മന തം ഇതം വി വൃഹാമി തേ മേഹനാൽ വനങ്കരണാൽ ലോമഭ്യ ते നഖേഭ്യ യക്ഷ്മം സർവസ്മാൽ ആത്മന തം ഇദം വി വൃഹാമി തേ മേഹനാൽ വനങ്കരണാൽ ലോമഭ്യ തേ നഖേഭ്യ യക്ഷ്മം സർവസ്മാൽ ആത്മന தம் இதம் வி உருகாமி தே